സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലകളുടെ ഓരോ ഘടകങ്ങളെയും കുറിച്ച് ഓരോ ഗ്രന്ഥങ്ങളിലെയും സംഗ്രഹങ്ങളെക്കുറിച്ച് പതിനാല് ദിവസം നീണ്ടുനിന്ന പ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ വിഷയമാണ് ദർശനം വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും കടന്ന് ശിക്ഷ നിരുക്തം വ്യാകരണം ചന്ദ്രശാസ്ത്രം കൽപ്പശാസ്ത്രം കടന്ന് അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗന്ധർവവേദവും ആയുർവേദവും സ്ഥാപത്യവേദവും കടന്ന് പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും രണ്ട് ഇതിഹാസങ്ങളും കടന്ന് നാം ഭാരതീയ ചിന്താധാരയുടെ ദർശനത്തിലേക്ക് വരികയാണ് അത്യുജ്വലങ്ങളായ വിഷയങ്ങൾ ശുദ്ധശാസ്ത്രവും തത്വശാസ്ത്രവും ആത്മീയതയും ഇഴുകിച്ചേർന്ന ഋഷിവര്യന്മാരുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരണം ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള വിവരണം പഞ്ചപ്രാണനെയും അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും കുറിച്ചുള്ള വിവരണം പ്രപഞ്ചത്തെ എപ്രകാരമാണോ കണ്ടത് സർവചരാചരങ്ങളെയും എപ്രകാരമാണോ കണ്ടത് അത് വ്യക്തമായ ഭാഷയിൽ ചെറിയ ചെറിയ ഡെഫനിഷൻ പോലെ നിർവചനങ്ങൾ പോലെ വിവരിച്ചുകൊണ്ടേ വന്നതാണ് ദർശനങ്ങൾ മറ്റൊരർത്ഥത്തിൽ പ്രപഞ്ചത്തെ ദർശിച്ച ഋഷിവര്യന്മാർ അവരെപ്രകാരമാണോ അതിനെ ദർശിച്ചത് എന്ന് വിവരിക്കുന്നതാണ് ദർശനം ഷഡ് ദർശനങ്ങളാണുള്ളത് അവയിൽ ന്യായവും വേദാന്തവും പൂർവമീമാംസയും ഉത്തരമീമാംസയും യോഗായും വൈശേഷികവും എല്ലാം വരുന്നു അഗാധമായ ആ വിഷയത്തിലേക്ക് എത്തി നോക്കുക മാത്രമേ Indian institute of scientific heritage ഇവിടെ ചെയ്യുന്നുള്ളൂ ഭാവിയിൽ ഓരോ വിഷയത്തിൻ്റെയും അത്യന്താധുനിക ശാസ്ത്രീയമായ സംക്ഷിപ്തങ്ങൾ കൂടാതെ തന്നെ ശാസ്ത്രീയ വിവരണങ്ങളോടുകൂടി ജനസമക്ഷം ആ വിഷയങ്ങൾ ഗ്രന്ഥങ്ങളുടെ കമൻ്ററിയോടുകൂടി ഇൻ്റർപ്രട്ടേഷനോടുകൂടി സമർപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ ഭാരതീയ വിചാരധാരയുടെ പതിനാല് പ്രഭാഷണ പരമ്പരകളുടെ അവസാനം എന്ന രീതിയിൽ പതിനഞ്ചാമത്തെ പ്രഭാഷണമായി സംക്ഷിപ്ത രൂപത്തിൽ മാത്രമാണ് ദർശനം ഇവിടെ അവതരിപ്പിക്കുന്നത് ആ ദർശന വിഷയങ്ങൾ ശ്രവിക്കുന്നതിന് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ന്യായദർശനം ന്യായദർശനം ഗൗതമ മഹർഷിയുടെ ദർശനമാണ് അതിൽ ഓരോ അധ്യായവും വീണ്ടും വീണ്ടും വിഭജിച്ച് ആന്മികങ്ങളാക്കി മാറ്റിയ അധ്യായങ്ങളാണുള്ളത് ആത്മാവിന്റെ ലക്ഷണം പൃഥിവ്യാപ്തേജ ആകാശം എന്നീ പഞ്ചഭൂതത്തിന്റെ വിവരണം കർമ്മം ദ ആക്ഷൻ കർമ്മവും സുഖദുഃഖ ബന്ധവും അതുപോലെ തന്നെ ഓരോ വിധത്തിൽ ന്യായം അവതരിപ്പിച്ച് വാദപ്രതിവാദങ്ങളിൽ കൊടുക്കേണ്ട പ്രത്യക്ഷ ലക്ഷണ ജ്ഞാന ന്യായവാദങ്ങൾ സമഗ്രമായി വിവരിച്ച് എന്താണെന്നും പ്രമാണം നിഷേധിക്കേണ്ടത് എപ്രകാരമാണെന്നും പ്രമാണം അസമയത്ത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രതിഷേധം പ്രമാണം എപ്രകാരമാണ് പ്രമാണമായി തീരുന്നത് അറിവ് അഥവാ ജ്ഞാനം എന്താണ് ധാരണം എന്താണ് ഭൂതം ഭാവി ഭവിഷ്യത് ഈ മൂന്ന് കാലങ്ങളും തമ്മിൽ പരസ്പരം എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു just like an ocean flowing ഭൂതത്തിൽ നിന്ന് വർത്തമാനത്തിലേക്ക് വർത്തമാനത്തിൽ നിന്ന് ഭാവിയിലേക്കുള്ള ആ ചരൈവേദി പ്രയാണത്തെ വിവരിക്കുന്നു അതുപോലെ തന്നെ ഉപമാനവും അനുമാനവും വിവരിച്ചതിന് ശേഷം ഓരോ ശബ്ദത്തിലുമുള്ള അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ചേർന്ന ശബ്ദം മനുഷ്യനിലുണ്ടാക്കുന്ന അർത്ഥബന്ധം ആപ്തവചനം എപ്രകാരമാണ് പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഭാവത്തിൻ്റെയും അഭാവത്തിൻ്റെയും ബന്ധം കർമ്മത്തിൻ്റെ അനിത്യത അതേ സ്ഥാനത്ത് material can neither be created nor be destroyed എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വമായ അണുവിൻ്റെ നിത്യത്വം ശബ്ദത്തിന്റെ നിത്യത energy can neither be created nor be destroyed the sound energy is permanent നിത്യത വാക്കുകളിലെ വികാരത്തിന് കാരണം പദം എന്താണ് എന്നിവ വിവരിച്ചതിന് ശേഷം വീണ്ടും മൂന്നാമത്തെ അധ്യായത്തിൽ ആത്മാവും ഇന്ദ്രിയവും തമ്മിലുള്ള ബന്ധം എന്താണ് ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് തെളിവെന്താണ് സ്മൃതിയും അതേപോലെ സ്മരണയും തമ്മിലുള്ള ബന്ധം ആത്മാവിൻ്റെ നിത്യത്വത്തിന് കാരണം ആത്മാവ് സാന്നിധ്യമുണ്ട് എന്നും ആത്മാവിന്റെ സാന്നിധ്യമില്ല എന്നും വിവരിക്കാൻ ആവശ്യമായ പ്രമാണങ്ങൾ പ്രത്യക്ഷമായ തെളിവുകൾ അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിൽ പൃഥിവിയും അപ്പം തേജസ്സും വായുവും ആകാശവും പരസ്പരം എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ വാദിക്കുന്നത് പോലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിനകത്ത് ബുദ്ധിയും ജ്ഞാനവും എപ്രകാരം വർത്തിക്കുന്നു എന്നുള്ളതും ഈ പഞ്ചഭൂതത്തിന്റെ ബുദ്ധിജ്ഞാന ബന്ധവും വിവരിച്ച് നാലാമത്തെ അധ്യായത്തിൽ കോസ് ആൻഡ് ഇഫക്റ്റ് കാര്യകാരണ ബന്ധം ഒന്നിൻ്റെ അഭാവത്തിലൂടെ മറ്റൊന്നിൻ്റെ ഉത്ഭവം വിവരിക്കുന്നത് എപ്രകാരമാണ് പ്രകാശത്തിൻ്റെ അഭാവം ഇരുട്ടിൻ്റെ സാന്നിധ്യത്തെ തെളിയിക്കുന്നു എന്ന് പറയുന്നത് പോലെ കർമ്മത്തിൻ്റെ അഭാവത്താൽ കർമ്മഫലം ഇല്ലാതെയാകുന്നത് പോലെ സുഖവും ദുഃഖവും തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഫീലിംഗ് സ്റ്റഡി അതുപോലെ തന്നെ അടുത്ത കാലത്ത് മാത്രം നേച്ചർ മാഗസിനിൽ ആറ്റത്തിന്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗൗതമ മഹർഷി ന്യായദർശനത്തിൽ അണുവിന് ശ്യാമനിറമാണ് എന്ന് വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തുടർന്നുള്ള വരികളിൽ ഫിലോസഫി ശാസ്ത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ആത്മജ്ഞാനവും ശാസ്ത്രജ്ഞാനവുമായ വിദ്യയും അവിദ്യയും തമ്മിലുള്ള ബന്ധം കർമ്മേന്ദ്രിയങ്ങളും കർമ്മവും തമ്മിലുള്ള ബന്ധം പ്രപഞ്ചത്തിന്റെ സർവവ്യാപകത്വം പ്രപഞ്ച ഊർജത്തിൻ്റെ വിവരണം അതുപോലെ ഭേദവിവരണം മനുഷ്യത്വ മനുഷ്യ സ്വഭാവ ബന്ധം what is really meant by human beings what is really meant by humanity എന്ന് വിവരിക്കുന്നത് പോലെ പ്രാപ്തിയും ദറ്റ് ഈസ് ഗെയിനിങ് അപ്രാപ്തിയും ലൂസിങ് അല്ല നോട്ട് ഗെയിനിങ്ങും തമ്മിലുള്ള ബന്ധം സിദ്ധിയും സാധർമ്മ്യ ബന്ധവും തമ്മിൽ ഉള്ള വിവരണം സ്വപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ബന്ധവും ലക്ഷണവും പ്രതിപക്ഷവും സ്വപക്ഷവും എപ്രകാരമാണ് നിർവചിക്കുക എന്ന വിവരണവും പ്രതിജ്ഞയും പ്രതിജ്ഞാന്തരവും പ്രതിജ്ഞാവിരോധം പ്രതിജ്ഞാസന്യാസം just like one has to follow the Nyaya pathway in discussion, in proving something, in elucidating the proof. ഗൗതമ മഹർഷി വ്യക്തമായ ഭാഷയിൽ ബയോളജിക്കൽ സയൻസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കെമിക്കൽ സയൻസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഫിസിക്കൽ കൺസെപ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിർവചന രൂപത്തിൽ സൂത്രരൂപത്തിൽ consolidated form of simple words രണ്ടോ മൂന്നോ നാലോ വാക്കുകളുടെ മാത്രം പ്രയോഗത്തിൽ സുദീർഘമല്ലാത്ത രീതിയിൽ എന്നാൽ സുദീർഘമായ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മാത്രം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയോ മറ്റൊരർത്ഥത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയോ ചെയ്യുന്ന മുത്തുകളെ ഒരു ചരടിൽ കോർത്തതുപോലെ ആ ചരട് സൂത്രമായി വരുന്ന ന്യായദർശനം സൂത്രങ്ങളിലൂടെയാണ് ഗൗതമ മഹർഷി എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ന്യായശാസ്ത്രം എത്രത്തോളം ഉജ്ജ്വലമായി വർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മുടെ പഴഞ്ചൊല്ലുകൾ ന്യായശാസ്ത്രത്തിൻ്റെ മറ്റൊരു വശമാണ് സ്ഥാലി പുളാകൻ ന്യായം എന്ന് പറയുന്നൊരു വരി മാത്രമെടുത്താൽ അടുക്കളയിൽ അരിവേവിക്കുമ്പോൾ അരി വെന്തോ എന്ന് നോക്കുന്നതിന് ഒരു ചോറ് അല്ലെങ്കിൽ രണ്ട് ചോറ് എടുത്ത് അമർത്തി നോക്കുന്ന ആ സിദ്ധാന്തപ്രകാരം രണ്ടോ മൂന്നോ അരി ചോറായി മാറിയിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലെ എല്ലാ അരിയും ചോറായി മാറുന്നു എന്ന ന്യായമാണ് സ്ഥാലീപുളാകൻ ന്യായം അതുപോലെ തന്നെ അനവധി ന്യായ സിദ്ധാന്തങ്ങൾ ചെറിയ ചെറിയ മുത്തുകൾ പോലെ അറിയാനും ആസ്വദിക്കാനും വാദിക്കാനും പ്രതികരിക്കാനും ഉപമിക്കാനും സാധിക്കുന്ന വിധത്തിൽ എഴുതിയിരിക്കുന്ന അതിമഹത്തായ ഗ്രന്ഥത്തിന് അനവധി അനവധി ഭാഷ്യങ്ങളുണ്ട് സുദീർഘവും ഗഹനവുമായ ഭാഷ്യങ്ങളിലൂടെ മാത്രമേ സാധാരണക്കാർക്ക് ന്യായശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കൂ ഭരദ്വാജ ഉദ്യാതകരൻ എന്ന വ്യക്തിയുടെ ന്യായവാർത്തീകം ന്യായവാർത്തീക താൽപര്യം ഉദയനാചാര്യന്റെ കിരണാവലി വാചസ്പതി മിശ്രന്റെ താൽപര്യശുദ്ധി ന്യായകുസുമമഞ്ജരി ആത്മതത്വ വിവേകം ന്യായപരിശിഷ്ടം ലക്ഷണാവലി ന്യായസൂചി നിബന്ധം എന്നീ ജയന്തഭട്ടൻ്റെ എന്നീ കൃതികളും ജയന്തഭട്ടൻ്റെ ന്യായമഞ്ജരിയും ഭാസവജ്ഞൻ്റെ ന്യായസാരവും ഗംഗേശോപാധ്യായയുടെ നവ്യ ന്യായശാസ്ത്രവും തന്നെ ന്യായത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ പാകത്തിന് ലളിതമായ ഭാഷയിൽ വിവരിക്കുന്നുണ്ട് രണ്ടാമത്തെ ദർശനം യോഗദർശനമാണ് പതഞ്ജലി മഹർഷിയുടെ യോഗദർശനത്തിൽ അത്യന്താധുനിക ശാസ്ത്രവും അത്യന്താധുനിക ഫിലോസഫിയും അതിപുരാതനമായ ആത്മീയതയും മനുഷ്യന്റെ സമഗ്രമായ വിജ്ഞാനവും ജീവജാലങ്ങളുടെ അസ്തിത്വത്തിന് കാരണവും എല്ലാം അക്ഷരം പ്രതി വിവരിക്കുന്ന നാലു പാദങ്ങളാണുള്ളത് ഒന്നാമത്തെ പാദത്തിൽ മനസ്സ് എന്താണെന്ന് വിവരിച്ച് മനസ്സിൻ്റെ പ്രവൃത്തിയുടെ നിയന്ത്രണമാണ് യോഗമെന്ന് വിവരിക്കുന്നു പ്രമാണത്തിനും വിപര്യത്തിനും വികൽപ്പത്തിനും നിദ്രയ്ക്കും സ്മൃതിക്കും വൈരാഗ്യത്തിനും ആത്മജ്ഞാനത്തിനും അസംപ്രജ്ഞായ്ക്കും സുദീർഘമായ വിവരണം നൽകി നിർബീജ സമാധി എന്താണെന്നും പരമാത്മാവ് ഈശ്വരൻ ആയിത്തീരുന്നത് എപ്പോഴാണെന്നും വിവരിക്കുന്നു ഈശ്വരന് ഗുരുസ്ഥാനം ലഭിക്കുന്നതിന് കാരണവും പ്രണവത്തിലെ ആത്മീയ തത്വവും ചിത്ത കാരണവും അതുപോലെ തന്നെ നിർമ്മല വിചാരത്തിലൂടെയുള്ള ചിത്തശുദ്ധിയും ധ്യാന വിവരണവും സമാധി മനസ്സ് ബുദ്ധി ജ്ഞാനം ഇവ തമ്മിലുള്ള ബന്ധവും സുദീർഘമായി ഓരോ മുത്തുകളായി തന്നെ സൂത്രങ്ങളിൽ കോർത്ത യോഗദർശന സൂത്രം യോഗസൂത്രത്തിലൂടെ ഒന്നാം പാദത്തിൽ വിവരിക്കുന്നുണ്ട് രണ്ടാം പാദത്തിൽ ക്രിയായോഗം ധ്യാന മാർഗം സ്വന്തം ശക്തി അഥവാ മനുഷ്യൻ്റെ physical mental psychological and divine പവറും ദൈവീക ശക്തിയും തമ്മിലുള്ള ബന്ധം കർമ്മവും ശീലവും ഇന്ദ്രിയ കർമ്മങ്ങളും തമ്മിലുള്ള ബന്ധം ഭോഗം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയുടെ സ്പഷ്ടമായ ക്ലാസിഫിക്കേഷൻ വിവരണം അവയുടെ പ്രത്യേകതകൾ അതുപോലെ തന്നെ അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം സാധനയിലൂടെ നേടുന്ന അഹിംസാപരമായ വീക്ഷണം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ചിത്തശുദ്ധിയുടെയും ബ്രഹ്മജ്ഞാനത്തിൻ്റെയും ലക്ഷണവും കർമ്മമാർഗവും ഇത് രണ്ടാം പാദത്തിൽ വിവരിച്ച് മൂന്നാം പാദത്തിൽ ചിത്തവൃത്തി in it is the mental action which is explained here എന്ന് വേണമെങ്കിൽ പറയാം മനസ്സ് എന്ന് പറയുന്നത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒരു കുരങ്ങനോട് ഉപമിച്ച കവികളുമുണ്ട് ആ മനസ്സ് ഒരു സ്ഥലത്തിലും കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വിധം പതറി ചിതറി അന്യോന്യം ചിന്തകൾ കൈമാറി എന്തെല്ലാമോ ചിന്തിച്ച് തളർന്ന് വീണ്ടും ഉയർന്നും താഴ്ന്നുമിരിക്കുന്ന മനസ്സ് ആരോ പറഞ്ഞതുപോലെ ലോകത്തിൽ ഏറ്റവും സ്പീഡുള്ളത് പ്രകാശമല്ല പ്രകാശത്തിന് മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയേ ഉള്ളൂ അതേ സ്ഥാനത്ത് ഏറ്റവും വേഗതയുള്ളത് മനസ്സാണ് അതിന് ഒരു ശാസ്ത്രജ്ഞൻ പേര് കൊടുക്കുകയും ചെയ്തു you have got proton you have got electron you have got neutrino but in India we have got lifetrons the മനസ്സിന്റെ ശക്തി ജീവന്റെ ശക്തി ധർമ്മത്തിൻ്റെയും ആത്മീയതയുടെയും ശക്തി പ്രതിഫലിക്കുന്നത് മനസ്സിലൂടെയായിരുന്നു ഭാരതത്തിൽ ഇന്നും അതാണ് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ടായിരിക്കാം ചരകൻ ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേ ആധാര ആധേയഭാവേന തപ്താജ്യ എന്ന് പറഞ്ഞത് ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ശരീരത്തിലെ സുഖദുഃഖങ്ങൾ മനസ്സിനെയും മനസ്സിലെ സുഖദുഃഖങ്ങൾ ശരീരത്തെയും ബാധിക്കുന്നു എന്ന വിവരണമാണ് മനസ്സിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് മറ്റൊരർത്ഥത്തിൽ മെൻ്റൽ പവറിനെ കുറിച്ച് വിവരിക്കാൻ യോഗശാസ്ത്രത്തിൽ പതഞ്ജലി തിരഞ്ഞെടുത്ത ചിത്തവൃത്തി എന്ന് പറയുന്നത് ഡോക്ടർ ദീപക് ചോപ്രയെ പോലെയുള്ളവരും മറ്റനവധി ഡോക്ടർമാരും പ്രഗത്ഭന്മാരും മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് കിഴക്ക് പടിഞ്ഞാറായി ആടിക്കൊണ്ടിരിക്കുന്ന പെൻഡുലത്തെ തെക്ക് വടക്കോട്ടാക്കി മാറ്റിയ ആ മാനസികമായ മെന്റൽ പവർ അതുപോലെ തന്നെ ഇസ്രായേലിയിലെ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം ഒരു സ്റ്റീൽ സ്പൂണിനെ മെന്റൽ പവർ ഉപയോഗിച്ച് വളച്ചു അത്രേ മാനസികമായ പവർ ഉപയോഗിച്ച് റിസ്റ്റ് വാച്ചിലെ സൂചിയെ നിർത്തുന്നതും ആടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്കിലെ പെൻഡുലത്തെ നിർത്തുന്നതും ഡോക്ടർ ദീപക് ചോപ്ര അത്യുജ്വലമായ രീതിയിൽ അമേരിക്കയിലെ ടി വിയിൽ നിരന്തരമെന്നോണം കാണിക്കുന്നുണ്ട് ഇന്ന് മെന്റൽ പവർ എന്ന് പറയുന്നത് ആത്മീയതയുടെ ലക്ഷണമേ അല്ല ആത്മീയതയുടെ ലക്ഷണമായി ഭാരതീയർ പറഞ്ഞിരുന്ന മെന്റൽ പവർ ഇന്ന് അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ particularly connected with the physics theoretical ഫിസിക്സിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു ആ ഫിസിക്സിന്റെ ഭാഗമായ ബയോകെമിസ്ട്രിയുടെ ഭാഗമായ സൈക്കാട്രിയുടെയും സൈക്കോളജിയുടെയും ഭാഗമായ ചിത്ത എന്നറിയപ്പെടുന്ന മനസ്സ് ആ ചിത്തവൃത്തിയെക്കുറിച്ച് മൂന്നാം പാദത്തിൽ യോഗ ആചാര്യനായ പതഞ്ജലി വിവരിക്കുന്നുണ്ട് ചിത്ത പരിണാമം the manifestation and manipulation of മൈൻഡാണ് ചിത്തപരിണാമത്തിലൂടെ വിവരിക്കുന്നത് സമാധിയും ധ്യാനവും ധാരണയും സമാധിയുടെ വിവിധ അവസ്ഥകളും മൂന്നാം പാദത്തിന്റെ തുടക്കത്തിൽ ഗഹനമായി വീണ്ടും വിവരിക്കുന്നുണ്ട് ആധുനിക ശാസ്ത്രത്തിന് ഇലക്ട്രോയൻ സഫലോഗ്രാം ഉപയോഗിച്ച് വിശദമായ പഠനത്തിന് വിധേയമാക്കി ലഭിച്ച തെളിവുകൾ അനുസരിച്ച് യോഗദർശനത്തിന്റെ സൃഷ്ടികർത്താവായ പതഞ്ജലി മഹർഷി വിവ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിവരിച്ചതിനേക്കാൾ കൂടുതൽ അത്യഗാധമായ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചുകൊണ്ട് ധ്യാനത്തിന്റെ വിവിധ സ്റ്റേജുകളെ beta state alpha state delta delta state and theta state എന്ന് ബ്രെയിനിലെ number of cycles per second electricity പ്രൊഡക്ഷനെ വിവരിച്ചുകൊണ്ട് വ്യാവഹാരികാവസ്ഥയിലിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ബ്രെയിൻ വേവ്സ് ഇപ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്ന വേളയിൽ പതിമൂന്ന് പോയിന്റ് അഞ്ചിനും ഇരുപത്തിയെട്ട് സൈക്കിൾസ് പെർ സെക്കൻഡിനും ഇടയ്ക്കാണ് thirteen to twenty eight C P S അത് ബീറ്റാ സ്റ്റേറ്റ് എന്ന് പറയുന്നു ധ്യാനത്തിലേക്ക് സാവധാനം വഴുതി മാറുമ്പോൾ അത് എട്ടിനും പതിമൂന്നിനും ഇടയ്ക്ക് സി പി എസ് ആകുന്നു അത് ആൽഫ സ്റ്റേറ്റ് അടുത്ത സ്റ്റേറ്റ് ഡെൽറ്റ സ്റ്റേറ്റ് ആണ് അത് നാലിനും എട്ടിനും ഇടയ്ക്ക് അല്ലെങ്കിൽ മൂന്നിനും എട്ടിനും ഇടയ്ക്കുള്ള സി പി എസ് ആയി മാറുന്നു തീറ്റ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ പോയിന്റ് അഞ്ചിനോ ഒന്നിനോ പ്ലസ് മൂന്നിനും ഇടയ്ക്കുള്ള C P S cycles per second electrical wave produce ചെയ്യുന്ന ബ്രെയിനിന്റെ സ്റ്റേറ്റിനെ കുറിച്ച് പതഞ്ജലി ഇലക്ട്രിക്കൽ റൂൾ ഉപയോഗിക്കാതെ ഇ ഇ ജി ഉപയോഗിക്കാതെ വിവരിച്ച ആ വിവരണത്തിൻ്റെ അടിസ്ഥാനവും ആധുനിക ശാസ്ത്രം വിവരിക്കുന്ന ആ ചിന്താധാരയും പ്രത്യക്ഷമായ തെളിവുകളും ഒരേ ബിന്ദുവിലെത്തുമ്പോഴാണ് അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് അതിപുരാതനമായ ഭാരതീയ ചിന്താധാരയുടെ ആദ്യ വാക്കുകളായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഏകാഗ്രതയും ധർമ്മ നിർവചനവും മൂന്നാം പാദത്തിന്റെ തുടർന്നുള്ള വിവരണങ്ങൾ കാണാം ഏകാഗ്രത എന്ന വാക്കിന്റെ അർത്ഥം ഏതൊരു വസ്തുവിനും കുറഞ്ഞത് രണ്ടഗ്രമെങ്കിലും ഉണ്ടായിരിക്കണം ഏക അഗ്രമുള്ള ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു ബിന്ദു മാത്രമാണ് ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഏകാഗ്രത ഇവിടെ ഭൂത ഭാവി വർത്തമാന സംഭവങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും അതിനുവേണ്ട സാധനയെക്കുറിച്ചും വിവരിക്കുന്നു ഈ സാധനയിലൂടെ കടന്നു പോകുന്ന യോഗിയാണ് കഴിഞ്ഞതിനെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവികാലത്തെക്കുറിച്ചും പ്രവചിക്കാൻ സാധിക്കുന്ന ഹടയോഗ ലെവലിലേക്ക് ഉയരുന്നത് ധ്യാനത്തിലൂടെ അറിയുവാൻ ഭാവികാലം അറിയുവാൻ സാധിക്കുന്നതിൻ്റെ വിവരണം പൂർവജന്മജ്ഞാനം ഭൂതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധിപ്പിക്കുന്ന വിവരണങ്ങൾ അതുപോലെ തന്നെ ചിത്തവൃത്തിജ്ഞാനം മനസ്സിൽ എന്തെല്ലാമാണ് കടന്നു പോകുന്നത് മറ്റുള്ളവരുടെ എന്ന് ഇവിടെ ഇരുന്നു കൊണ്ടറിയാൻ സാധിക്കുന്ന മെന്റൽ ടെലപ്പതി മാതിരിയുള്ള വിവരണങ്ങൾ ഗ്രഹജ്ഞാനം ശാരീരിക നിയന്ത്രണത്തിലൂടെയും മാനസിക നിയന്ത്രണത്തിലൂടെയും പൂർവജന്മജ്ഞാന ലാഭത്തിലൂടെയും വരാൻ പോകുന്നതിൻ്റെ പ്രവചനത്തിലൂടെയും വർത്തമാനത്തിൻ്റെ വിവരണത്തിലൂടെയും ലഭിക്കുന്ന സർവജ്ഞാനവും പ്രപഞ്ചജ്ഞാനവും ധ്യാന സാധനയിലൂടെ ഭൂതജയം സർവത്തിൽ നിന്ന് ജയം നേടുന്നതും കായബലം നേടുന്നതും മനോബലം നേടുന്നതിൻ്റെയും വിവരണം മൂന്നാം പാദത്തിൽ നൽകുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് അമേരിക്കയിലെ പതിനാറിൽ പരം യൂണിവേഴ്സിറ്റികളിൽ തുടർന്ന് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കരിക്കുലത്തിന്റെ ഭാഗമായി യോഗം ഓരോ പുസ്തകത്തിന്റെയും അവസാനം ചേർക്കുവാൻ കാരണം ശാരീരികവും മാനസികവുമായ സമഗ്രജ്ഞാനം ലഭിക്കുന്നതിനുത്തമമായ ഒരു സാധന തപസ് ധ്യേയനിഷ്ഠ physiological psychological social spiritual and intellectual growth of an individual is possible through these yoga എന്ന് വിവരിക്കുന്ന അക്ഷരം പ്രതി ശരിയായിട്ടുള്ള വരികൾ ഇവിടെ കാണാം അതുപോലെ തന്നെ മന്ത്രം തപസ് സമാധി സിദ്ധി വാസനയുടെ നിത്യത്വം പൂർവജന്മ വാസനയിലൂടെ ഓരോരുത്തർ കടന്നു വരുന്ന നിത്യത്വവും വിവരിച്ച് ഏകത്വഭാവം പ്രപഞ്ച ചൈതന്യവും ഞാനും തമ്മിലുള്ള ഏകത്വഭാവം വിവരിക്കുന്നു അതുപോലെ തന്നെ അജ്ഞാന ലക്ഷണം എന്താണ് ചിത്തജ്ഞാനം എന്താണ് ആത്മഭാവ നിർവൃത്തി എന്താണ് ഇവയെല്ലാം വിവരിച്ച് യോഗദർശനം അവസാനിക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിനു വേണ്ടി അനേകം ഭാഷ്യങ്ങളും കൂടി ഇതിന് രചിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ യോഗസൂത്രം ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഏതാനും വാക്കുകളുടെ സമാഹാരത്തിലൂടെ വിവരിക്കുമ്പോൾ ഉദാഹരണം വീചി തരംഗന്യായേന തതുൽപത്തി തരംഗരൂപത്തിലാണ് ശബ്ദത്തിന്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ ശബ്ദം തരംഗരൂപത്തിലാണ് ഉത്ഭവിച്ചത് എന്ന് പതിനാറാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ആധുനിക ശാസ്ത്രം എവിടെയിരിക്കുന്നു ബി സി ഇരുന്നൂറിൽ ജീവിച്ചിരുന്ന പതഞ്ജലി മഹർഷിയുടെ യോഗജ്ഞാനത്തിന്റെ ശാസ്ത്രതത്വം എവിടെയിരിക്കുന്നു തരംഗരൂപത്തിലാണ് ശബ്ദം ഉത്ഭവിക്കുന്നതും വർദ്ധിക്കുന്നതും എന്ന ആ ദർശനം എത്ര ഉജ്ജ്വലമാണ് അതുപോലെ തന്നെ ജാത്യന്ത പരിണാമ പ്രകൃത്യാപൂരാ ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ് എന്ന് വിവരിച്ച പതഞ്ജലി എവിടെയിരിക്കുന്നു ഡാർവിൻ എവിടെയിരിക്കുന്നു ഇപ്രകാരം അനവധി അനവധി സൂത്രരൂപത്തിലുള്ള നിർവചനങ്ങളും വിവരണങ്ങളും പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൽ ദർശിക്കുവാൻ സാധിക്കും അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു വിവരണമായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തെളിയിക്കാൻ പോകുന്നു എന്ന് ഡോക്ടർ ബി ആർ രാമമൂർത്തി പറഞ്ഞിരിക്കുന്ന മറ്റൊരു ശാസ്ത്രീയ തത്വമാണ് ഇൻഹറൻ്റ് നോളജ് അഥവാ വാസന അടുത്ത കാലത്ത് ഇന്ത്യൻ ടൈംസ് ന്യൂ ഇന്ത്യ ടൈംസിൽ ഡോക്ടർ ദീപക് ചോപ്ര എഴുതി in search of soul in D N A വാസന എന്ന ഭാരതീയ സങ്കല്പം ആധുനിക ബയോടെക്നോളജി സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണത് ഒരു പക്ഷേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിനകം അതിൻ്റെ തെളിവുകൾ സമാഹരിക്കാൻ അത് അവതരിപ്പിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞു എന്ന് വരും മറ്റൊരർത്ഥത്തിൽ ഈ വാസന എന്ന ഇൻഹറൻ്റ് നോളജിൻ്റെ അവസാന വാക്ക് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ യോഗാചാര്യനായ പതഞ്ജലിയുടെ ആദ്യ വിവരണങ്ങൾ മാത്രമാണത് എന്ന് നമുക്ക് വീണ്ടും ഉറപ്പിക്കാം ഭാരതീയ ചിന്താധാരയുടെ ആധുനിക ശാസ്ത്ര തത്വങ്ങൾ എത്ര ഉജ്ജ്വലമായിരുന്നു മൂന്നാമത്തെ ദർശനം വൈശേഷികം വിശേഷാൽ ഉത്ഭവിച്ചതായതുകൊണ്ടാണ് അതിന് വൈശേഷികം എന്ന് പറയുന്നത് പത്തധ്യായങ്ങളിലുള്ള കണാദ മഹർഷിയുടെ വൈശേഷികത്തിനൊരു പ്രത്യേകതയുണ്ട് ഡാൽറ്റണും ബോഹറും മാക്സ് പ്ലാങ്കും ഷ്രൂഡിംഗറും ഹെയ്സൻബർഗും അതുപോലെ ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും എല്ലാ വസ്തുക്കളും ഉത്ഭവിക്കുന്നത് ആറ്റങ്ങളിൽ നിന്നാണെന്ന് വിവരിച്ചിരിക്കുന്ന അനവധി ശാസ്ത്രജ്ഞന്മാർ ജന്മം കൊള്ളുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജനിച്ചു വളർന്ന അതേ മഹർഷിയുടെ പേര് തന്നെ കണാദൻ അഥവാ ആറ്റം തിന്ന് ജീവിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ കണാദൻ എന്ന മഹർഷി എഴുതിയ വൈശേഷികത്തിന് ലോകത്തിൽ സർവതിൻ്റെയും ആസ്തിത്വം അവകാശപ്പെടാൻ സാധിക്കുന്നത് ആറ്റങ്ങൾക്ക് മാത്രമാണെന്നും ഈശ്വരനും പ്രപഞ്ചവും പ്രപഞ്ചശക്തിയും മറ്റെല്ലാം ആറ്റങ്ങളിലൂടെ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നും അധ്യായങ്ങളിലൂടെ വിവരിച്ചിരിക്കുന്ന കണാഥന്റെ വൈശേഷികത്തിന് അന്നുവരെ നിലനിന്നിരുന്ന പലതിനേക്കാളും വിശേഷമുള്ളത് കൊണ്ടാണ് വൈശേഷിക സിദ്ധാന്തം അഥവാ ദർശനം എന്നറിയപ്പെടുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായത്തിൽ വേദപ്രമാണം അഥവാ അറിവിൻ്റെ പ്രമാണത്തെക്കുറിച്ച് വിവരിച്ച് ഒൻപത് ദ്രവ്യങ്ങൾ ജസ്റ്റ് ലൈക്ക് നയൻ മെറ്റീരിയൽസ് അത് വിവരിച്ച് ഒൻപത് ദ്രവ്യങ്ങളുടെ പതിനേഴ് ഗുണങ്ങളെക്കുറിച്ച് വിവരിച്ച് ഓരോ ദ്രവ്യത്തിനും ഭിന്നതയുണ്ടാകാൻ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും കാൽഷ്യത്തിനും അതുപോലെ കാർബണിനും കോപ്പറിനും സിങ്കിനും അയണിനും ഹീലിയത്തിനും എല്ലാം വ്യത്യാസമുള്ളതുപോലെ ദ്രവ്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുവാനുള്ള കാരണം അവയുടെ സംയോഗ വിയോഗ തത്വം എന്താണ് ദ്രവ്യവും ദ്രവ്യം കാണുമ്പോൾ ഈ ദ്രവ്യമാണ് അത് എന്ന ബന്ധം ബോധമുണ്ടാകാനുള്ള കാരണം ദ്രവ്യങ്ങളുടെ ഗുണം ദ്രവ്യങ്ങളുടെ കർമ്മം ഇവ തമ്മിലുള്ള ബന്ധം പഞ്ചഭൂത ലക്ഷണം പഞ്ചഭൂതങ്ങളുടെ വ്യത്യസ്ത അവസ്ഥാഭേദങ്ങളുടെ നിർവചനം യത് ഖരം സ പൃഥിവി യത് ദ്രവം സ ആപഹ യത് തേജ തത് തേജ എന്നീ ഡെഫനിഷൻ പോലെയുള്ള വിവരണങ്ങളും ശബ്ദവും ആകാശവും തമ്മിലുള്ള ബന്ധം ശബ്ദം എപ്രകാരമാണ് അന്തരീക്ഷത്തിലൂടെ സോഴ്സിൽ നിന്ന് എൻഡ് പോയിന്റിലേക്ക് എത്തുന്നത് എന്ന വിവരണമാണ് ശബ്ദ ആകാശബന്ധം അതുപോലെ ഓരോ വസ്തുവിൻ്റെയും ഗന്ധം അത് ആ വസ്തുവിന് ഗന്ധം എന്ന സ്വഭാവം ഇൻഹറൻ്റ്ലി ഇല്ല ആ ഗന്ധം മനുഷ്യനിലെത്തുമ്പോൾ നാസാരന്ധ്രങ്ങളിലെത്തുമ്പോൾ നമ്മുടെ മൂക്കിലെ ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ഥലത്തുള്ള സെൻസറി ഓർഗൻസിലെ ബഡ്സാണ് ഓരോ വസ്തുവിനും അതിൻ്റെ വാസന എന്ന പ്രതികരണം മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട വാസന നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാകാം അത് എൻ്റെ അനുഭവമാണ് നാരങ്ങയ്ക്കൊരു വാസന മാങ്ങയ്ക്കൊരു വാസന റോസാപ്പൂവിനൊരു വാസന ജാസ്മിനൊരു വാസന ചെമ്പകത്തിനൊരു വാസന സാമ്പാറിനൊരു വാസന ചട്നിക്കൊരു വാസന ചോറിനൊരു വാസന ഈ വാസന ഉണ്ടാകുന്നത് ആ വാസന എന്നുള്ളത് അതിൻ്റെ ഇൻഹറൻ്റ് സ്വഭാവമല്ല അതിൻ്റെ ഇൻഹറൻ്റ് സ്വഭാവം തന്മാത്രകളുടെ ബഹിർഗമനം മാത്രം ആ തന്മാത്രകൾ എന്നിലുണ്ടാക്കുന്ന വികാരം ഒരു മൃഗത്തിലുണ്ടാകണമെന്നില്ല ആ അട്രാക്ഷൻ അതിനുണ്ടാകണമെന്നില്ല അതിനെക്കുറിച്ച് വൈശേഷികത്തിൽ കണാദ മഹർഷി പ്രത്യേകമായി എഴുതിയിരിക്കുന്നു അതേപോലെ കാലം ദിശ ഉപദിശ ഇവ തമ്മിലുള്ള ബന്ധം ദ്രവ്യവും ദ്രവ്യത്തിൻ്റെ ശബ്ദവും തമ്മിലുള്ള ബന്ധം ഉപ്പ് എന്നൊരു പദം ഞാൻ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാക്കുന്ന വികാരം ഉപ്പിന്റെ ഷെയ്പ്പ് സൈസ് ക്വാളിറ്റി ടേസ്റ്റ് ഇത് ഉപ്പ് എന്ന ശബ്ദത്തിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന രണ്ടക്ഷരത്തിന്റെ പ്രതിഫലനമാണ് ഊയിൻ്റെയും പ എന്ന വാക്കിൻ്റെയും അതേ സ്ഥാനത്ത് നിങ്ങൾ ഉപ്പ് കാണുന്നുമില്ല ഈ പ്രത്യേകതയാണ് കടാതന്റെ വിവരത്തിലൂടെ വിവരണത്തിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ദ്രവ്യത്തിൻ്റെയും ദ്രവ്യത്തിൻ്റെ നാമത്തിൻ്റെ അഥവാ ശബ്ദത്തിൻ്റെയും പ്രതിഫലനം മനസ്സിലുണ്ടാക്കുന്നതിൻ്റെ കാരണവും അദ്ദേഹം ഒന്ന് രണ്ട് അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നു